നൂമർത്ത വിഷ്ണു സൂക്തം ഓം നൂമർത്തോദയതേ സനിഷ്യൻ യോ വിഷ്ണവ ഉരുകായായ ദാശൽ പ്രയസത്രാജാ മനസായ ജാതേ ഏതാവന്തന്നര്യമാവിവാസാൽ त्वं विष्णो सुमतिं विश्वजन्याम् अप्रयुतामेव यावो मतिन्दा पर्चो यथा न सुवितस्य भूरे अश्वावतः पुरुश्चन्द्रस्य राय त्रिर्देव पृथिवीमेष एताम् विचक्रमे सतर्चसं महित्वा പ്രവിഷ്ണുരസ്തു തവസസ്തവീയാൻ ത്വേഷം ഹ്യസ്യ സ്ഥവിരസ്യ നാമ വിചക്രമേ പൃഥിവീമേഷ ഏതാം ക്ഷേത്രായ വിഷ്ണുർമനുഷേ ദശസ്യൻ ധ്രുവാസോ അസ്യ കീരയോ ജനാസ ഉരുക്ഷിതിം സുജനിമാ ചകാര പ്രതത്തേ അദ്യ ശിപിവിഷ്ടനാമ അര്യശംസാമി വയുനാനി വിദ്വാൻ തന്ദ്വാഗൃണാമി തവ ക്ഷയന്തമസ്യ രജസ പരാഗേ കിമിത്തേ വിഷ്ണോ പരിചക്ഷ്യം ഭൂൽ പ്രയദ്വക്ഷേ ശിപിവിഷ്ടോ അസ്മി മാവർപ്പോ അസ്മദപഗൂഹ ഏതൽ യദന്യരൂപസമിധേ ബഭൂഥ വഷട്ടേ വിഷ്ണവാസ ആകൃണോമി തന്മേജുഷസ്വശിപിവിഷ്ടഹവ്യം വർദ്ധന്തുത്വാ സുഷ്ടുതയോ ഗിരോമേ യൂയം പാത സ്വസ്തിഭിസ്സദാ